സംഭവിച്ചു ശൃംഖം പതിനേഴ് രണ്ട് അന്തർദാഹപ്രദായ സമയ സമർത്ഥവ ആദിത്യരീത്യവ ശോഷമിത്തോസ്മി ചിന്തയ ആദ്യം പറയുന്നത് തൃഷ്ണ ദുരാഗ്രഹത്തെ കുറിച്ച് പറയുന്നത് ഇന്ദ്രഭു പറയുന്നത് ദുരാഗ്രഹം മനസ്സിൽ എന്ന് പറയുന്നത് ഒരു മനോവൃത്തിയാണ് അപ്പൊ അത് ചൂടിനാണ് അപ്പൊ ചൂട് എന്താ സാധനം ചെയ്യുന്നത് സമൂഹ രസമാർദ്ദമാണ് മനസ്സിന്റെ രസമാർദ്ദവങ്ങളെ ബോധം മൃദുത്വം മനസ്സിന്റെ മൃദുത്വം എന്ന് പറയുന്നത് എന്താണ് മൃദുഗുണങ്ങൾ മനസ്സിനെ മൃദുവായി കാണുന്ന ഗുണങ്ങൾ മനസ്സിന്റെ ദ്വന്ദ്വാത്മകമായ ഭാവങ്ങളിൽ ഒരു ഭാഗം സ്നേഹം മനസ്സിന്റെ മൃദുഭാവമാണ് അതിന്റെ ദ്വന്ദ്വാത്മകമായ വിപരീത ഭാവമാണ് ക്രൂരത അക്രൂരതയ്ക്ക് നേരെ വിപരീതമായി മനസ്സിലിരിക്കുന്ന സ്നേഹം മനസ്സിന്റെ ഒരു മൃദുഭാവമാണ് ആർദ്രത ആർദ്രമായ മനസ്സ് ഇത് നേരെ വിപരീതമായ ഭാവം കാഠിന്യം കഠോരം മനസ്സ് മനുഷ്യന്റെ എല്ലാ പ്രാണികളുടെയും മനസ്സ് ഈ പറയുന്ന മൃഗഭാവങ്ങളും അതിന്റെ വിപരീത ഭാവങ്ങളും എല്ലാ പ്രാണികളുടെയും മനസ്സിലുണ്ടാകും എന്റെ മനസ്സിന്റെ മനുഷ്യ മനസ്സിന്റെ ഒരു പ്രത്യേകത എന്താണ് മനുഷ്യ മനസ്സിന്റെ പ്രത്യേകത വിവേകം കൊണ്ട് മനുഷ്യനൊക്കെ ആർജിക്കാൻ പറ്റും മൃദുഭാവങ്ങൾ സ്നേഹം അത് പര്യായമാണ് ശാന്തി സമാധാനം അനുകമ്പം കാരുണ്യം ആർദ്രത ഇത്തരം മൃദുഭാവങ്ങളെ മനുഷ്യന് വിവേകം കൊണ്ട് നേടിയെടുക്കാൻ ഇതെല്ലാം എല്ലാ പ്രാണികളിലും പക്ഷെ അതിലൊക്കെ ഇതെല്ലാം സഹജമായിട്ടുള്ളതേക്കാണ് വിവേകം കൊണ്ട് ആർജിക്കാൻ പറ്റും മനുഷ്യൻ വിവേകശൂന്യനാകുമ്പോൾ ഇതിന്റെ വിപരീത ഭാവങ്ങൾ മനസ്സിൽ ദൃഢമായി വരും കാഠിന്യം ക്രൂരത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും സ്ഥായിയായിരിക്കുന്നില്ല ഏത് സമയത്തൊക്കെ മാറി മാറി വരും അപ്പോ സ്നേഹം അതുകൊണ്ട് ആർദ്രമായ മനസ്സിൽ നിന്ന് ചിലപ്പോൾ വളരെ കഠിനവുമാണ് കാഠിന്യം അതേ മനസ്സിൽ തന്നെ വരും ആർദ്രതയോടെ ചേരും അത് സാഹചര്യമനുസരിച്ച് ജീവിത സാഹചര്യങ്ങളനുസരിച്ച് അവന്റെ പ്രവൃത്തി മണ്ഡലങ്ങളനുസരിച്ച് അതൊന്നും മനസ്സിൽ മാറിക്കൊണ്ടേയിരിക്കും പക്ഷെ ഇവിടെ പറയുന്നത് വിവേകം കൊണ്ട് ആർജിക്കേണ്ടത് ഈ മൃദുഭാവങ്ങളെയാണ് നാം തമ്മിൽ സാഹചര്യങ്ങൾ കൊണ്ടും സ്വാഭാവികമായി മനസ്സിൽ ഏത് ഭാവം വരാം മനസ്സ് ഒരു ആർദ്രമായി പല കാരണങ്ങളുണ്ടാവാം അപ്പം മനസ്സിന്റെ ഈ മൃദുഭാവങ്ങളെല്ലാം നഷ്ടപ്പെടുന്നതിലൂടെ ഒരു പ്രധാനമായ കാരണമായി പറയുന്നത് ദുരന്തമായ ആശ തൃഷ്ണയിലൊക്കെ മനുഷ്യന്റെ മനസ്സിൽ തൃഷ്ണ വരുമ്പോൾ വിവേകം നഷ്ടപ്പെടും വിവേകം നഷ്ടപ്പെടുമ്പോൾ പിന്നെ അവന്റെ മുന്നിൽ വരുന്ന വിഷയങ്ങൾക്കനുസരിച്ച് മനസ്സ് ഈ മൃദുഭാവങ്ങളെല്ലാം കഴിയും അപ്പൊ കൃഷ്ണ മനസ്സിൽ വരുത്തുന്ന മാറ്റങ്ങളെ കുറിച്ചാണ് അവിടെ പറയുന്നത് ദുരാഗ്രഹം പറയുമ്പോൾ അവിടെ വിവേകം അവരുടെ വിവേകം നഷ്ടപ്പെട്ടു സമ്യക് ഓഠം ഓഠം എന്ന് പറയുന്നത് രണ്ട് വ്യക്തികളാണ് മഹപ്രാപണി നിഷ്ഠ വന്നു കഴിഞ്ഞാൽ മൂഢാകുന്നു നകാരം ഉകാരമായി മാറി നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് എന്നോട് ചോദിച്ചാൽ ഞാൻ എന്താണ് സമ്പ്രസാദം നിഷ്ഠ കീർത്താണ് സമ്പ്രസാദം വജസ്വവിചാരിനാം കിരി വിചാരികളുടെ കീഴിൽ ഏതൊക്കെയാണ് പത്രം മഹേഷ് ചെയ്യുക ബാക്കി ഇറ്റലി യജാതികൾ വിളിച്ചിട്ടുണ്ട് ഹേയ് വധി ശരി ചെയ്ത് പ്രജാതിയശ്വസിപ്പിക്കുന്നവ ഇതൊക്കെ പഠിച്ചതാണ് അങ്ങനെ വരാം ഊഹവിതറക്കെ അതിൽ നിന്ന് നിഷ്ഠ സംപ്രസാരണം പൂർവ്വരൂപം വന്നു സംപ്രസാരണ അകാരം ഹോഢ ജലസ്വതോധ ജലാംജത്യസി ഷ്ടുത്വം ഠോഠേ ലോഭ ലോഭയോഗ സിദ്ധിർഗോണ ഓഢാമ ഊഹവിത്തർക്കം എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ ആവശ്യമില്ല രണ്ടായാലും സമ്മ വരുമ്പോൾ ഉപസർഗീണ തത്വത്വം വിരാതന്യത്ര നിയതേ ബാക്കി അസംഗേണ ധത്വത്വവും വരാതെ അന്യത്ര നിയതേ പ്രഹാരാഹാര സംഹാര വിഹാര പരിഹാരവത് അർത്ഥം മാറി വരും എല്ലാം പഠിച്ചാൽ നമുക്ക് പൊതുവും അറിയത്തില്ല ഇത് കുറേയൊക്കെ മനസ്സിലിരിക്കുന്നു അപ്പൊ ഇവിടെ എന്തായാലും അപഹരിക്കപ്പെടുക ഇല്ലാതാക്കുക മറയ്ക്കുക എന്നുള്ള അർത്ഥമുണ്ട് മഹാപ്രാവണൻ എന്നുള്ളതാണ് സത്യർത്ഥം ഗുരുവിനെ അപഹരിച്ച് എടുത്തുകൊണ്ട് പോവുക മനസ്സിന്റെ മൃദുഭാവങ്ങളെല്ലാം ഇല്ലാതാക്കി ദൃഷ്ടം ദുരാഗ്രഹം സാഹചര്യങ്ങളനുസരിച്ച് മനസ്സിൽ മാറി മാറി വരുന്ന ഭാവങ്ങളാണ് അവസ്ഥകളാണ് ഈ പറയുന്ന മൃദുഭാവവും കഠോരഭാവവും ഇന്ന് നേരെ വിപരീതമാണ് കഠോരമായ ഭാവം അതിന് ഈ മൃദുഭാവങ്ങൾ നശിപ്പിക്കുന്നതിൽ പ്രധാനമായ പങ്ക് വഹിക്കുന്ന ഒന്നാണ് തൃഷ്ണ ആ അതുമായിട്ടൊക്കെ നമുക്ക് ബന്ധപ്പെടുത്താം ആശ്വരീയ സമ്പത്തം നമുക്ക് അവിടെ പറയുമ്പോൾ ദൈവീയ സമ്പത്ത് ആശ്വരീയ സമ്പത്ത് പറയുമ്പോൾ അവിടെ വ്യക്തികൾക്ക് പ്രാധാന്യം കൊടുത്ത് പറയും ഇവിടെ ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ മനസ്സിന് പ്രാധാന്യം കൊടുത്ത് പറയും അവിടെ ഇങ്ങനെയുള്ള ഗുണങ്ങളുള്ള ഒരു വ്യക്തി കുറിച്ച് പറയുമ്പോൾ ഇവിടെ അങ്ങനെയല്ല ഇത്തരം വിശേഷതകളുള്ള ഒരു മനസ്സ് അപ്പോൾ ഈ മനസ്സിന് പ്രാധാന്യം പറയുന്നുണ്ട് ഉള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം മാനസികാവസ്ഥ ഏത് മനസ്സിലും ഏത് വ്യക്തിയിലും സംഭവിക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ദേവൻ അസുരൻ എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് വിഭാഗം ഏത് ദേവനും അസുരനാവാം ഏത് അസുരനും ദേവനുമാകാം കാരണം ഇതൊക്കെ മനസ്സിലാ സംഭവിക്കും മനസ്സിനങ്ങനെ ഒരു സ്ഥായി ഭാവം അവകാശപ്പെടാൻ പറ്റില്ല മനുഷ്യന് ഏറ്റവും ദുരൂഹമായിരിക്കുന്ന എന്താണ് അവന്റെ തന്നെ മനസ്സാണ് അത് പിടികിട്ടാത്ത ഒരു സാധനം അവിടെ വ്യക്തിക്കല്ല പ്രാധാന്യം മനസ്സിനാണ് കാരണം എന്തുകൊണ്ട് മനസ്സ് നയിക്കുന്നിടത്ത് വ്യക്തി പോവുകയാണ് വ്യക്തി എങ്ങോട്ട് പോകുന്നു എന്ന് വെച്ചാൽ മനസ്സ് കൊണ്ടുപോകുന്നിടത്തേക്ക് പോകും മനസ്സിനാണ് അവിടെ പ്രാധാന്യം അതുകൊണ്ട് ഇവിടെ മനസ്സിന് പ്രാധാന്യം ഇതെല്ലാം പറയും ആ മനസ്സിന് ഇങ്ങനെ മാറ്റം വരുമ്പോൾ അതുകൊണ്ട് വ്യക്തി എന്ത് ചെയ്യുന്നു കഷ്ടപ്പെടും ഉത്തരവാദി മനസ്സാണ് നമ്മുടെ മനസ്സ് വളരെ കഠിനമായിരിക്കുന്ന മനസ്സ് തന്നെ പെട്ടെന്ന് തന്നെ അത് വളരെ മൃദുത്വമുള്ളതാകാം മാർദ്ദമുള്ളതാകാം നമ്മൾ കൈകാര്യം വിഷയങ്ങളനുസരിച്ച് മാറും നമ്മളെന്ന് വെച്ചാൽ മനുഷ്യൻ മാത്രമല്ല എല്ലാ ജീവികളും അങ്ങനെ ഒരു സിംഹം ഒരു സിംഹി അതിന്റെ കുഞ്ഞിന്റെ മുമ്പിൽ അതിന്റെ മനസ്സുണ്ടായി വളരെ മാർദ്ദമാണ് എന്റെ മനസ്സ് വളരെ ആർദ്രമായി അതിനെ ആ കുഞ്ഞിനെ സ്നേഹിക്കുന്നതും അതിനെ സംരക്ഷിക്കുന്നതും അതിനോടുള്ള കരുതലുമൊക്കെ നമ്മൾ കാണുന്നു അവിടെ യാതൊരു സംശയമില്ല വളരെ ആർദ്രമാണ് പക്ഷെ അതൊരു മാനിന്റെ പിറകെ ഓടുമ്പോൾ തന്റെ ഇരയുടെ പിറകെ ഓടുമ്പോൾ അവിടെ അതിന് യാതൊരു ദൈവം കാണും അതിന്റെ നിലവിളി എന്ന് പറഞ്ഞൊരു പ്രശ്നമേ എത്ര കഷ്ടപ്പെട്ടായാലും ശരി അതിനെ കൊണ്ടുനിൽക്കുന്നില്ല മനുഷ്യന്റെ മനസ്സിൽ ഇതേ വിശേഷത തന്നെയാണ് മനുഷ്യന്റെ മനസ്സിലുള്ളത് ഇവിടെ പറയുന്ന എന്താണ് മനുഷ്യന്റെ ഈ ദുരാഗ്രഹങ്ങൾ അവന്റെ മനസ്സിന്റെ മൃദുഭാവങ്ങളെല്ലാം മാറ്റി മനസ്സിന് കഠോരമാണ് ഇതും വളരെ സത്യമാണ് സംശയം ഉണ്ടാകുന്നത് ഒരേ സമയം തന്നെ മനുഷ്യന്റെ മനസ്സിനൊരു അത്ഭുതമാണ് ഒരേ സമയം തന്നെ വളരെ കഠോരമായിരിക്കും അതേ സമയം തന്നെ എന്താ വളരെ മൃദവും മാർദ്ദവുമാണ് രണ്ടും ഒരേ സമയം വെച്ചാൽ അടുത്തടുത്ത് പെട്ടെന്ന് തന്നെ ഇത്തരം മാനസിക ഭാവങ്ങളുടെ വിഷയങ്ങൾക്കനുസരിച്ച് അത് ഉള്ളിലിരിക്കുന്ന സംസ്കാരത്തിന്റെ പ്രേരണ ഇങ്ങനെ മാറി പ്രധാന കാരണം പറയുന്നത് എന്താണ് അവരുടെ ഉള്ളിലിരിക്കുന്ന തൃഷ്ണ ദുരാഗ്രഹം ഇതാണ് അപ്പോ മനസ്സ് ചില സമയങ്ങളിൽ എന്താണ് കഠോരമായിരിക്കും ദൃഢമായിരിക്കും കൊണ്ട് ചില സന്ദർഭങ്ങൾ മനസ്സിന് ദൃഢത ആവശ്യം അതേപോലെ തന്നെ ചില സംബന്ധങ്ങൾ മനസ്സ് ആർദ്രമായിരിക്കുകയാണ് രണ്ടും വേണം പക്ഷെ അത് ക്രൂരമാകുന്നത് എന്തായാലും നല്ല ദൃഢമായിരിക്കേണ്ടത് ആവശ്യമാണ് അതായത് മനസ്സ് കഴിഞ്ഞാൽ അവന്റെ പ്രവൃത്തി എങ്ങനെയാണ് ഹിംസാത്മകം അത് നല്ലതല്ല മനസ്സ് ദൃഢമായിരുന്നാലോ അവരുടെ മനസ്സിന്റെ തെറ്റായ പ്രവണതകളിൽ നിന്നും അവനെ രക്ഷിക്കുന്നു മനസ്സിന്റെ ദൃഢതയെ മനസ്സിൽ ഒരുപാട് മോശമായ പ്രവണതകളുണ്ട് എല്ലാ മനസ്സിലും തെറ്റായ പ്രവണതകളും ദുഷിച്ച പ്രവണതകളും അതിൽ നിന്ന് അവനെ മനസ്സിനെ അങ്ങനെ മാറ്റി നിർത്തുന്നത് മനസ്സിന് ദൃഢത അവിടെ മനസ്സ് മൃദുവായി കഴിഞ്ഞാൽ പോയി അവിടെ മനസ്സ് ആർദ്രമാകാൻ പാടില്ല അപ്പൊ എവിടെയാണ് ആർദ്രമാകേണ്ടത് എവിടെയാണ് മൃദുവാകേണ്ടത് എന്നുള്ളത് അതിലും പ്രത്യേകത അപ്പോൾ മോശം പ്രവണതകളിലേക്ക് മനസ്സ് പോകുമ്പോൾ ആ മനസ്സിന് അതിലേക്ക് പോകാതിരിക്കുന്നതിന് മനസ്സിന്റെ ദൃഢതയാണ് സഹായിക്കുന്നത് അതേസമയം മനസ്സിന്റെ ആർദ്രത എവിടെ വരുന്നത് Mm-hmm. സാധാരണ കാര്യങ്ങളാണ് ഏതാണ്ടൊന്നുമില്ല അതായത് നമുക്ക് നമ്മുടെ കരുതൽ എവിടെയെങ്കിലും ആവശ്യമായി വരുമ്പോൾ അവിടെ നമ്മുടെ മനസ്സ് ആർദ്രമായാലും പറ്റും അവിടെ മനസ്സിന് ആർദ്രതയാണ് ഈ പരോപകാരം എന്നൊന്നും പറഞ്ഞുകൊണ്ട് കാര്യമില്ല പരോപകാരമുള്ള മനസ്സ് തന്നെ വളരെ കഠോരമാണ് അത് പറഞ്ഞിട്ട് കാര്യം ഈ പരോപകാരം എന്ന് പറയുന്നത് ഇത് നല്ല കാര്യം തന്നെയാണ് പക്ഷെ അതുകൊണ്ടായ മനസ്സ് ആർദ്രമായ മനസ്സെന്ന് പറയുന്നത് അവിടെ മനസ്സ് ഹിംസാത്മകമാണെന്ന് പറയാൻ പറ്റില്ല അപ്പൊ കണ്ടി മനുഷ്യന്റെ പല പലതരത്തിലുള്ള മനുഷ്യന്റെ ചരിത്രങ്ങളെല്ലാം നോക്കിയാൽ ഒരേ സമയം തന്നെ രണ്ട് സ്വഭാവങ്ങളാണ് അത് കഠോരമായി നാടകത്തിനോട് ദൃഢതയല്ല വളരെ ഹിംസാത്മകമായി പ്രാർത്ഥിക്കുന്നതായിരിക്കും ചില വളരെ പ്രസിദ്ധരായ കൊള്ളക്കാർ കള്ളന്മാർ അവരൊക്കെ അവര് ചില രംഗങ്ങളിൽ അവർ വളരെ എന്താണ് ആർദ്രമായി ഒരു ഞാൻ മുമ്പ് വായിച്ചിട്ടുള്ള ഒരാൾ ഒരു ജീവചരിത്രം അയാള് മനുഷ്യനെ കൊല്ലുന്നതിനായാലും യാതൊരു മടിയുള്ളതാണ് അയാളുടെ ഒരു ഡിമാൻഡുമായി ഒരു മനുഷ്യനെ വിളിച്ചത് അപ്പൊ അയാളുടെ ഇത് അംഗീകരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഇഷ്ടം പോലെ പണം കൊടുക്കും അയാളുടെ ഡിമാൻഡ് അംഗീകരിക്കുന്നെങ്കിൽ ഉടൻ കൊന്നുകളെ കഠോരമായ ഇനി വേറൊരു ഭാഗം അയാൾ വലിയൊരു പരോപകാരിയായി ഇയാള് മെക്സിക്കോയിൽ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് വലിയ മനസ്സിലാക്കുന്ന ജനങ്ങളുടെ വിനോദത്തിൽ മറ്റുള്ളവരുടെ സന്തോഷം അയാളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് അയാളുടെ ലക്ഷ്യമാണ് മറ്റുള്ളവരുടെ സന്തോഷം അവിടെ സൗജന്യമായിട്ടുള്ള മൃഗശാല ഉണ്ടാക്കി ആൾക്കാർ സന്തോഷിക്കും നിറയെ പാർക്കുകളുണ്ടാക്കി ഹെൽത്ത് സെന്ററുകളുണ്ടാക്കി ഇതെല്ലാം ഒരു ഭാഗമാണ് മറുഭാഗത്തെയാണ് ഇങ്ങനെ നിരവധി പേരെ കൊണ്ടുകൊണ്ടുവരുന്നത് ഒരിടത്ത് കഠോരമായ മനസ്സിൽ വേറൊരു ഭാഗത്ത് വളരെ മൃദുവായ മനസ്സ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഇയാളെ വിരമിച്ചു ലോകത്തെ ഫോക്സ് ലോകസമ്പന്നന്മാരിൽ ഏഴാം സ്ഥാനത്തായിരുന്നു അവർക്ക് കിട്ടിയ കണക്കനുസരിച്ചു വാസ്തവത്തിൽ അതല്ല അയാൾ ഒന്നാം സ്ഥാനത്തിന് മേളിലായിരുന്നു എന്നാണ് പറയുന്നത് അയാളൊരു മയക്ക് മരുന്ന് രാജാവായി നാർക്കോട്ടിക് ഇങ്ങനെയുള്ള മനുഷ്യ മനുഷ്യരുമുണ്ട് നിരവധി പേരെ കൊണ്ട് എന്ന വേറെ ഭാഗത്ത് വളരെ സമൂഹത്തോട് വളരെ ആർദ്രതയോടാണ് വിചിത്രമായ മനസ്സാണ് കൊല്ലേണ്ടിയ മനസ്സ് അയാളുടെ ആർദ്രത കൊണ്ടെന്ന് രക്ഷയില്ല അതിൽ കൂടുതൽ അയാൾ കൊന്നു മനുഷ്യൻ അയാൾക്കൊരു കാര്യം സാധിക്കണമെങ്കിൽ ഒരു വലിയ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ അടുത്ത് വലിയ പോലീസ് ഓഫീസിന്റെ അടുത്ത് അയാളുടെ ആൾക്കാർ പോയി പറയും എന്നാൽ ഞാൻ സാധിച്ചത് ഇതിനു വേണ്ടി കൈക്കൂലി കൊടുക്കും അവർ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ട നിങ്ങൾക്ക് ഞങ്ങൾ കൂട്ടുകയില്ല എന്ന് പറഞ്ഞാൽ അടുത്ത് വേറൊരു പാർട്ടി പറഞ്ഞായിരിക്കും ആരും പോകുന്ന ബുള്ളറ്റുകൾ വരില്ല അവിടെ തീർത്തുകൾ ഇത് മനുഷ്യന്റെ മനസ്സ് വളരെ വിചിത്രമാണ് മൃദുവാകാം അക്രൂരമാണ് ഒരുപാട് സമ്പാദിച്ചു ഒരു ഭാഗത്തെന്താ പ്രവർത്തിക്കുന്നത് തൃഷ്ണ അതാണ് അപ്പൊ പറഞ്ഞത് എന്താണ് ഞാൻ സമ്പാദിക്കുന്നത് ഒരിക്കലും സ്തുതിക്കാൻ വേണ്ടി നമ്മൾ സാധനം പറയുന്നത് എന്താണ് മനുഷ്യൻ സമ്പാദിക്കുന്നത് സ്തുതിക്കാൻ വേണ്ടിയാണ് ഞാൻ സമ്പാദിക്കുന്നത് സ്തുതിക്കാൻ വേണ്ടിയാണ് സമ്പാദിക്കാൻ വേണ്ടിയാണ് അവസാനിക്കാതെ സമ്പാദിച്ചുകൊണ്ടേ സമ്പത്ത് കുഞ്ഞുകൊണ്ട് അതുപയോഗിച്ച് അത്രയും അളവറ്റ സമ്പത്ത് വന്ന ഒരു വ്യക്തി ആ സമ്പത്ത് ഉപയോഗിച്ച് അതിനെ ആസ്വദിക്കാൻ പറ്റുന്നത് പറ്റുന്നില്ല സൂചിക്കുന്നതിന് അത്രയും സമ്പത്തിന്റെ ആവശ്യമില്ല തിന്നും നോക്കിയാണ് ചോദിക്കുകയാണെങ്കിൽ അത് കുറച്ച് സമ്പത്ത് മതി ലോകത്തിലെ എല്ലാ സ്വാഭാവികളും അനുഭവിക്കാനും സമ്പത്ത് കുറച്ച് മതി വീണ്ടും അധികമാണ് അപ്പൊ സൂചിക്കാൻ വേണ്ടിയിട്ടാണ് സമ്പാദിക്കുന്നത് ഇനി വലിയ സമ്പന്നന്മാർ ഒരുപാട് പേര് അവര് അറുഭിശുദ്ധന്മാരാണ് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം സമ്പത്തുകൊണ്ട് സുഖിക്കുകയല്ല അവരുടെ ലക്ഷ്യം സമ്പത്തുകൊണ്ട് അവരെ സുഖിക്കല്ല പിശുക്കുന്നതിന് വേണ്ടിയിട്ടാണ് സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ് തന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പരമാവധി കുറച്ച് ചെലവാക്കും അപ്പോൾ അത്രയും കൂടെ സമ്പാദിക്കാറുണ്ട് അപ്പോൾ പിശുക്ക് എന്താണ് ത്യാഗ ത്യാഗമല്ല വിശുദ്ധം എന്ന് പറയും ത്യാഗം എന്താണ് അത് സമ്പത്തിനെ ഇല്ലാതാക്കുന്നതാണ് ത്യാഗത്തിൽ ഉപേക്ഷയാണ് സമ്പത്ത് എല്ലാം ഉപേക്ഷിക്കും എന്ന് പറയുന്നത് ഒരു സമ്പാദ്യം കൂടി കൂടിയാണ് ഇതൊക്കെ വിചിത്രമായ മാനസിക അവസ്ഥകളാണ് പിശുക്കിന് ഒരിക്കലും ത്യാഗമെന്ന് പറയുന്നത് നമ്മളിൽ തന്നെ പലരും പിശുക്കന്മാരാണ് ഇതിനായി നമ്മൾ വലിയ ത്യാഗികളാണ് എനിക്കും ചില കാര്യങ്ങളൊക്കെ പിശുക്കുണ്ടായി ഞാൻ ഇത് വലിയ ത്യാഗമെന്നും പറഞ്ഞാണ് നടന്നു കുറച്ച് ആളുകൾക്ക് എനിക്ക് തന്നെ ബോധമാണ് ഇത് ത്യാഗമല്ല ഇത് പിശുക്കാണ് എന്തുകൊണ്ട് എവിടെയാണോ ഞാൻ പിശുക്കുന്ന അവിടെ എനിക്ക് സമ്പാദ്യം കൂടി വരികയാണ് ത്യാഗത്തിൽ സമ്പാദ്യങ്ങളാണ് ഉപേക്ഷ അവിടെ നിസ്വനാണ് അവന് സ്വം സ്വന്തമായിട്ടൊന്നും കാണത്തില്ല എല്ലാം പോകും ശരിക്കും ത്യാഗത്തിലേക്ക് വരുമ്പോൾ ഇതൊക്കെ വിചിത്രമായ മനോഭാവമാണ് ഇതിന് നമുക്ക് വ്യക്തിയെ ഒരിക്കലും പുകഴ്ത്താനോ ഇകഴ്ത്താനോ പറ്റുന്നില്ല അത് മനസ്സിന്റെ ഒരു പ്രത്യേകത ഇതെല്ലാം ഇങ്ങനെയുള്ള മൃദുഭാവവും ആർദ്രഭാവവും കഠോരഭാവവും ഒരു വ്യക്തിയിൽ തന്നെ ഇരിക്കാം പല സന്ദർഭങ്ങളും പ്രത്യക്ഷപ്പെടും തൃഷ്ണ എന്തുകൊണ്ട് കാരണം തൃഷ്ണ എന്ന് പറയുന്നത് മനുഷ്യനെ അത് അവിടെ നിൽക്കില്ല കൃഷ്ണ എന്ന് പറയുന്നത് മനുഷ്യനെ പ്രവർത്തിക്കാൻ പ്രേരിക്കും അവനെ കർമ്മത്തിലേക്ക് അവനെ എടുത്തിട്ടാണ് ദുരാഗ്രഹങ്ങൾ എന്തെങ്കിലുമൊക്കെ നേടുന്നതിനുള്ള ആഗ്രഹമാണ് അപ്പോൾ നേടാൻ വേണ്ടി പ്രവർത്തിക്കും കൃഷ്ണ തൃഷ്ണ വളർന്നതിന് പ്രവൃത്തിയും കൂടി കൂടി അപ്പോൾ ദുരാഗ്രഹ ചിന്ത കൊണ്ടെന്തേ മനസ്സിന്റെ ഈ പറയുന്ന മൃദുഭാവങ്ങളെല്ലാം നഷ്ടപ്പെട്ടു എന്നുവെച്ചാൽ ശാന്തിയുടെ സ്ഥാനത്ത് ശാന്തി സ്വസ്ഥതയുടെ സ്ഥാനത്ത് അസ്വസ്ഥത സുഖം അതിന്റെ സ്ഥാനത്ത് വ്യാകുലത ക്ഷമയുടെ സ്ഥാനത്ത് അക്ഷമ കൃഷ്ണയുടെ ഒരു പ്രത്യേകത ഒരു രോഗം ഒരാൾ ഡോക്ടറാണ് ഡോക്ടർ പരിശോധിച്ചു ഡോക്ടർ ശരിയായ രീതിയിൽ തന്നെ ഡയഗ്നോസ് ചെയ്ത് നമ്മൾ കരുതുക ശരിയായ ഡയഗ്നോസ് നടത്തുന്നതാണ് ഞാൻ ഈ പറയുന്നത് ഡോക്ടർ പറഞ്ഞു ഈ അസുഖം ചികിത്സ ഭേദമാക്കാൻ ബുദ്ധിമുട്ടുള്ള ഡയബറ്റിക്സ് ചികിത്സിച്ച് ഭേദമാക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ ഒരു ശാരീരിക അവസ്ഥയോടൊപ്പം ജീവിച്ചു പോകുക എന്നുള്ളതേ അപ്പോൾ നോർമലായ ജീവിതത്തിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ അസ്വാഭാവികതകളൊക്കെ അതിനോടൊത്തു പോകാതെയുള്ളൂ അപ്പോൾ ചില പ്രതികരികളൊക്കെ ചെയ്തിട്ട് മുമ്പോട്ട് പോകും ഇതുപോലെ പല അസുഖങ്ങളും അങ്ങനെയാണ് മിക്കവാറും എല്ലാ അസുഖവും ഇന്ന് അങ്ങനെ ആൾക്കാർക്കെല്ലാം പുതിയ ചികിത്സ ഒന്നിനു ശേഷം രോഗങ്ങളൊന്നും മാറുന്നില്ല പഴയ ചികിത്സ ആയുർവേദമൊക്കെ ആണെങ്കിൽ മാറും എന്ന് പറയും എന്താ എന്താ കാരണം പണ്ടവർക്ക് ലോകത്തെക്കുറിച്ച് വലിയ ധാരണയില്ലായിരുന്നു കാരണം ഇല്ലാത്ത രോഗത്തെ ചികിത്സിച്ച് മാറ്റി രോഗം മാറിയില്ലേ അതിനുള്ള സാധ്യത കുറവാണ് പിന്നെ ഇതിനോടൊപ്പം ജീവിക്കുകയാണെന്നേ എന്ന് പറയുമ്പോൾ അതിനവർ പറയുന്ന വാക്കെന്താണ് മാനേജ് ചെയ്യുക മാറ്റുക എന്നുള്ളതല്ല മാനേജ് ചെയ്യുക എന്ന് മനസ്സിലാക്കിയിട്ട് മാനേജ് ചെയ്ത് അതിനോടൊപ്പം ജീവിക്കാൻ ഒരാൾ തയ്യാറായി കഴിഞ്ഞാൽ അയാൾക്ക് ആഗ്രഹമില്ല എവിടെ ജീവിക്കാൻ ആഗ്രഹമുണ്ട് അപ്പൊ അയാൾ അതിന് ഉടപ്പം ജീവിച്ചു പോകും പക്ഷെ അങ്ങനെയല്ല അത് മാറ്റിയിട്ട് ഞാൻ ജീവിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തൃഷ്ണയാണ് അയാൾക്ക് അതിനോടൊപ്പം ജീവിക്കാൻ താല്പര്യമില്ല പിന്നെ മാറ്റി ജീവിക്കണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നു കാരണം എന്തുകൊണ്ടാണ് നോക്കും വേറെ ആൾക്ക് പ്രശ്നമില്ല എനിക്കായി പ്രശ്നം എനിക്ക് ഡയബറ്റിക്സ് ഉണ്ട് അടുത്തിരിക്കുന്ന ആളതില്ല അപ്പൊ ഞാൻ ആഗ്രഹിക്കുന്ന എനിക്ക് അയാളെ പോലെ ജീവിക്കണോ അയാളെ പോലെ ജീവിക്കണമെന്ന് പറഞ്ഞാൽ എന്താണ് എനിക്ക് പഞ്ചസാരയിട്ട് ചായ കുടിക്കണം അതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് പൽപ്പായസം കുടിക്കും ഇതൊക്കെ വരുന്നതാണ് ദുരാഗ്രഹം ആ ദുരാഗ്രഹം വന്നു കഴിഞ്ഞാൽ വരും പിന്നെ സ്വസ്ഥതയുണ്ടാകും ഇല്ല അസാധ്യമായ ഒരു കാര്യത്തിൽ ആഗ്രഹം വെച്ച് പുലർത്തിയാൽ എന്റെ സ്വസ്ഥത നഷ്ടം അപ്പോൾ എന്റെ സ്വസ്ഥത അതെന്റെ മൃദുഭാവമാണ് അത് നഷ്ടപ്പെട്ട് ഞാൻ അസ്വസ്ഥനായിരിക്കപ്പെടും എപ്പോഴും ഞാൻ എന്റെ രോഗത്തെക്കുറിച്ച് ചിന്തിക്കും അതിന് മാറ്റുന്നതിനുള്ള ഉപായങ്ങളെക്കുറിച്ച് ചിന്തിക്കും അത് അസാധ്യമായതിനെ കുറിച്ച് വിലപിക്കും ഇതാണ് മനുഷ്യന്റെ സ്വസ്ഥതയെ നഷ്ടപ്പെടുത്തുന്നത് മറിച്ച് എന്താണ് അതിനെ സംബന്ധിച്ചുള്ള ഒരു യാഥാർത്ഥ്യം അതുകൊണ്ട് ലോകത്തെ സംബന്ധിച്ചുള്ള ഒരു യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി അതിനോടൊപ്പം ജീവിക്കാം ഒരാൾക്ക് സ്വസ്ഥമായി ജീവിക്കാം അത് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കിയാൽ കൂടി ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കിയാൽ മാനസികമായ ഒരു സ്വസ്ഥത ഒരാൾക്ക് നിലനിർത്താൻ പറ്റും ഇതാണ് കൃഷ്ണ മൃദുഭാവങ്ങളെല്ലാം നശിപ്പിക്കുന്നു എന്ന് പറയുന്നത് അസാധ്യമായ ഒന്നിനും ഒന്നിനും തൃഷ്ണയെ വെച്ച് പുലർത്തുക അത് സാധ്യമാക്കണം പഴയ കാലത്ത് ഉദാഹരണം പറയും എന്താണ് മേരു എന്ന് പറയുന്ന ഒരു പർവ്വതമാണ് അതൊരു സാങ്കല്പിക പർവ്വതമാണ് അതിന്റെ പ്രത്യേകത എന്താണോ അതിന്റെ ശിഖരങ്ങളെല്ലാം സ്വർണ്ണമാണ് സുവർണമയമായി സ്വീകരിക്കുന്നു ഒരാൾ ആഗ്രഹിക്കുന്ന അതിന്റെ ഒരു ശിഖരത്തെ പൊടിച്ചെടുത്ത് കൊണ്ടുവരിക മനുഷ്യന് സാധ്യമായ കാര്യമാണ് മനുഷ്യൻ ചെറുതാണ് മേരുവിന്റെ ശിഖരങ്ങളെന്ന് പറയുന്നത് എവറസ്റ്റ് ആണ് അതിനെങ്ങനെ ഒടിച്ചെടുത്തു എന്നാൽ സ്വർണത്തോടുള്ള ആഗ്രഹം മൂത്തിട്ട് മൂത്തിട്ടൊരാൾ ആഗ്രഹിക്കുന്നു മേരുവിന്റെ ശിഖരത്തെ ഒളിച്ചുകൊണ്ട് നടക്കുന്നതായിരുന്നു തൃഷ്ണയാണ് അസാധ്യമാണ് ആ തൃഷ്ണ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന മനസ്സിന്റെ രസം മാർദ്ദവങ്ങളെല്ലാം അപഹരിക്കപ്പെടുന്ന വെച്ചാൽ മനസ്സിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുന്നു മനസ്സിന്റെ സ്വസ്ഥതയാണ് ഏറ്റവും വലിയ മൃദത്വം എന്ന് പറയുന്നത് ഒരാൾക്ക് സ്വസ്ഥമായി ജീവിക്കാൻ കഴിഞ്ഞാൽ അത് തൃഷ്ണ വെച്ചുകൊണ്ട് അവരിക്കാൻ സാധിക്കും ആഗ്രഹങ്ങൾ അതിന് തടസ്സമല്ല ജീവിക്കണമെന്ന് പറയുന്നത് മനുഷ്യന്റെ ആഗ്രഹമാണ് സ്വസ്ഥമായിരിക്കണമെന്ന് പറയുന്നത് ആഗ്രഹമാണ് ആരാ സ്വസ്ഥമായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് പക്ഷെ അസാധ്യമായതെല്ലാം സാധ്യമാക്കിയിട്ട് സ്വസ്ഥമായിരിക്കണമെന്ന് വിചാരിച്ചാൽ നടക്കും മനസ്സെന്ത് ചെയ്യും സ്വസ്ഥതയുടെ സ്ഥാനത്ത് മനസ്സ് ക്ഷുബ്ധമാണ് ഇവിടെ കൃഷ്ണയെ സംബന്ധിച്ച് പറയുന്ന കാര്യങ്ങളാണ് അത് അസാധ്യമായോ സാധ്യമാക്കാൻ ശ്രമിക്കുക മനുഷ്യന്റെ സ്വാർത്ഥത കൂടി വരിക സ്വാർത്ഥതയില്ലാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല പറ്റും സ്വാർത്ഥതയില്ലാതെ ജീവിക്കുന്ന ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങളൊക്കെ ചിലപ്പോൾ അങ്ങനെ ആയിരുന്നു അങ്ങനെ വേറെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ സ്വാർത്ഥതയില്ലാതെ ജീവിക്കാൻ ജീവിക്കുക എന്ന് പറയുന്ന ജീവിത ഇച്ഛയെന്ന സ്വാർത്ഥത പക്ഷെ അത് കൂടുമ്പോഴാണ് പ്രശ്നം അതിന്റെ അളവ് കൂടുമ്പോൾ അത് പ്രശ്നമായി സ്വാഭാവികമായി ഇങ്ങനെ തന്നെയാണെങ്കിൽ ഒരു ദോഷമൊന്നുമില്ല സാഖ്യം പഠിച്ചിട്ടുണ്ടല്ലോ പ്രകൃതി പരിണമിക്കുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്ന എന്താണ് എന്താണ് മഹത്വത്വം അഹന്തത്വം അത് സ്വാഭാവികമാണ് അഹന്തത്വം വന്നു കഴിഞ്ഞാൽ അഹം തത്വം അഹം പരിണാമം വരുമ്പോഴാണ് പിന്നെ മമത വരും അഹം വരുമ്പോൾ അഹം വരുന്നതാണ് മമത അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് സഹജമാണ് പക്ഷെ അതിനെ വളർത്തിയെടുത്ത ഗൗരവം അപ്പൊ സ്വാർത്ഥത തൃഷ്ണയെ വളർത്തും സ്വാർത്ഥതയെ വളർത്തിയാൽ തൃഷ്ണയും വളരും അതും അസ്വസ്ഥമാണ് മനസ്സിലാക്കും അപ്പൊ പരാർത്ഥത എന്ന് പറയും പരന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം പോലെയല്ല അവിടെ പരാർത്ഥത പരന് വേണ്ടി ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ എങ്ങനെ പരന് വേണ്ടി പ്രവർത്തിക്കുന്നു സ്വാർത്ഥതയും പരമാവധി കുറച്ചുകൊണ്ട് പരാർത്ഥമായി പ്രവർത്തിച്ചാൽ മനസ്സിൽ അതിന് അവിടെ തൃഷ്ണയില്ല സ്വാർത്ഥത ഇല്ലാതാക്കത്തില്ല അത് അസാധ്യമായിരുന്നു നമ്മൾ ആഹാരം കഴിക്കുന്നതിന് നമ്മുടെ സ്വാർത്ഥതയാണ് ഞാൻ നിൽക്കുന്നു കഴിഞ്ഞാൽ എന്റെ കൈ എന്റെ വായിലേക്ക് പോവുക അടുത്തിരിക്കുന്നവൻ വിശന്നിരുന്നാലും എന്റെ കൈ അങ്ങോട്ട് പോകുന്നില്ല നമ്മളിതിന് തത്വമൊക്കെ പറയും വിശക്കുമ്പോ എന്റെ കയ്യിൽ പോകുന്ന എന്റെ വായിലേക്ക് എന്തുകൊണ്ട് അതാണ് എന്റെ സ്വാർത്ഥത മനുഷ്യന് സഹജമാണ് കാരണം അഹം എന്ന് പറയുന്നത് പരിണാമത്തിൽ സംഭവിച്ചാണ് നമ്മളുണ്ടാക്കിയ പ്രകൃതി പരിണാമത്തിൽ നമുക്ക് വന്നു ചേർന്ന അഹന്തത്വം അതിന്റെ ഒരു ചെറിയ ഭാഗമാണ് നമ്മുടെ ഉപയോഗിക്കുന്നത് അത് വന്നു കഴിഞ്ഞാൽ മമതയോടെ അപ്പൊ സ്വാർത്ഥത കൊണ്ടേ മനുഷ്യന് നിലനിർത്താൻ പറ്റും ഇന്നുവരെ മനുഷ്യൻ നിലനിന്നത് അതിജീവിച്ചത് കുടുംബം അവിടെ പരാർത്ഥം പിന്നെ പരാർത്ഥമൊന്നുമില്ല അപ്പൊ അത് തൃഷ്ണയായി മാറും വളരെ കുറച്ച് അതിനെ കുറച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനെ പരിമിതപ്പെടുത്തി കഴിഞ്ഞാൽ അതിന് പരാർത്ഥമായി ഉണ്ടെന്ന് വെച്ചിട്ട് അപ്പൊ അവിടെ കൃഷ്ണ പറയും അവൻ സമ്പാദിക്കുന്നു പറഞ്ഞാൽ അത് പ്രാഥമികമായി അവന് വേണ്ടി തന്നെയാണ് സമ്പാദിക്കുന്നു അതിന് സംശയമൊന്നുമില്ല ആര് സമ്പാദിച്ചാലും അത് അവന് വേണ്ടി തന്നെയാണ് പിന്നെ അത് പരാർത്ഥമായിട്ട് ഉപയോഗിക്കുന്നു എന്ന് വരുമ്പോൾ അവിടെ അവന്റെ സ്വാർത്ഥത കുറയും അവന്റെ തൃഷ്ണ കുറയും അപ്പോൾ അവൻ സ്വയം തരുന്നത് എന്റെ സമ്പാദ്യം കൂടുതൽ മൂല്യവത്തായതുകൊണ്ട് മറ്റുള്ളവർക്കും അത് ഉപകാരപ്പെട്ടു എന്ന് കരുതുമ്പോൾ അങ്ങനെ അതിനൊരു സന്തോഷം നിരന്തരം അവൻ എന്ത് ചെയ്യുന്നു അങ്ങനെ സമ്പാദിക്കുകയും പരാർത്ഥമായി ഉപയോഗിക്കുകയും സന്തോഷം അതിന് അതിനൊരു സന്തോഷം കണ്ടെത്തുകയും എന്താണ് അവന്റെ ഉള്ളിൽ ഒരു മൃദുഭാവം തന്നെ അല്ല സ്വാർത്ഥതയില്ലാതെ ലോകത്തെ സമ്പാദിക്കുന്നു സാധിക്കുന്ന കാര്യമില്ല ഇനി സ്വാർത്ഥതയുള്ള എല്ലാവരും സമ്പാദിക്കും എല്ലാ സാമർഥ്യം ചെയ്യാൻ പറ്റത്തില്ല സമ്പാദിക്കുന്നതിന് സാമർഥ്യം കൂടെ വേണം സ്വാർത്ഥത മാത്രം പോലും സ്വാർത്ഥതയും സാമർഥ്യം ഉണ്ടെങ്കിൽ ഒരാൾ സമ്പാദിക്കും പരാർത്ഥമായി ചെലവഴിച്ച അവിടെ തൃഷ്ണയില്ല ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് പഴയകാല ബുദ്ധൻ പറഞ്ഞത് ഏതിനും എന്താണ് പ്രായോഗികത എന്ന് പറയുന്നത് മധ്യമമാണ് മധ്യമമാർഗം എന്ന് പറയുമ്പോൾ എന്താണ് ധാർമ്മികമായ മാർഗം സാത്വികത എന്ന് പറഞ്ഞാൽ എന്താണ് ധാർമ്മികത എന്ന് അങ്ങനെ എന്താണ് ധാർമ്മികത നിങ്ങളെല്ലാം സനാതന ധർമ്മവാദികളാണ് എന്താണ് ധാർമ്മികത സമൂഹത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന സാമൂഹിക നിയമങ്ങൾ ഒരുപാടുണ്ട് ആ സാമൂഹിക നിയമങ്ങൾക്ക് അനുസരിച്ച് മനുഷ്യൻ ജീവിക്കുന്നതാണ് ധാർമ്മികത ഏത് കാലത്ത് ജീവിക്കുന്നു ആ കാലത്തിലെ സാമൂഹിക നിയമങ്ങൾ അതിന് മാറ്റം വന്നാൽ അതനുസരിച്ച് ജീവിക്കുന്നു സാമൂഹിക നിയമങ്ങൾ മാറ്റമില്ലാത്തതല്ല മാറിക്കൊണ്ടേയിരിക്കും പക്ഷെ സമൂഹത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി നമ്മൾ കുറെ നിയമങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് അതിന് അതുകൊണ്ട് മനുഷ്യന് അസ്വാതന്ത്ര്യമുണ്ട് ബാഹ്യമായ അസ്വാതന്ത്ര്യം അതുകൊണ്ട് സ്വാതന്ത്ര്യം ശരിക്കും ആത്മീയമായ സാധ്യത അപ്പൊ ഉണ്ടെങ്കിൽ ആ നിയമങ്ങൾക്ക് വിധേയമായി മനുഷ്യൻ ജീവിക്കുന്നവരെയാണ് ധാർമ്മികൻ എന്ന് പറയുന്നത് അല്ലാതെ മഹാഭാരതത്തിലും രാമായണത്തിലും ഉപയോഗിച്ചിരിക്കുന്ന ധർമ്മങ്ങളൊക്കെ കുറിച്ച് പ്രസംഗിച്ച് അതനുസരിച്ച് ജീവിക്കുന്ന ഇന്നത്തെ സമൂഹത്തിൽ മനുഷ്യന് സമാധാനമായി ജീവിക്കുന്നതിന് വേണ്ട നിയമങ്ങൾ അതിന് മാറുന്ന നിയമങ്ങളാണ് മാറാത്ത നിയമങ്ങളാണ് അതൊക്കെ അനുസരിച്ച് ജീവിക്കുന്നതാണ് ധാർമ്മികം അപ്പൊ ആ ധാർമ്മികമായ നിയമങ്ങൾക്ക് വിധേയമായി ഒരാൾ സമ്പാദിക്കുകയും ചെലവഴിക്കുകയും ചെയ്താൽ അയാൾക്ക് ദുരാഗ്രഹമില്ലാതെ തൃഷ്ണയില്ലാതെ തന്നെ അയാൾക്ക് ജീവിക്കാം തൃഷ്ണയുണ്ടെങ്കിൽ നമ്മൾ നിയമങ്ങളെ തെറ്റി സാമൂഹ്യ നിയമങ്ങളെല്ലാം നമ്മൾ മറികടക്കും നമുക്ക് തൃഷ്ണ തൃഷ്ണ ഇല്ലെങ്കിൽ നമ്മൾ ഈ നിയമങ്ങൾക്ക് വിധേയരായിരിക്കും അതാണ് ഞാൻ നേരത്തെ ഒരാളുടെ ഉദാഹരണം പറഞ്ഞത് അയാൾ ഒരുപാട് സമ്പാദിച്ചു സമ്പാദിക്കാൻ വേണ്ടി സമ്പാദിച്ചു അയാൾ എന്ത് ചെയ്തു സാമൂഹിക നിയമങ്ങൾക്കായിട്ട് വില കൽപ്പിച്ചില്ല അയാൾ അയാളുടെ നിയമമുണ്ടാക്കി കൊല്ലേണ്ടവരെങ്കിൽ അയാൾക്ക് ഇഷ്ടമില്ലാത്തവരെ കൊണ്ടിട്ട് അയാൾ മറ്റുള്ളവർക്ക് പരോപകാരം ചെയ്തു അതൊക്കെ എന്താണ് സമ്പാദിക്കാനുള്ള തൃഷ്ണ അതുകൊണ്ടാണ് അപ്പോ അതല്ല സമ്പാദിക്കുന്നതിന് തെറ്റൊന്നുമില്ല മനുഷ്യൻ സമ്പാദിക്കുന്നു നിയമവിധേയമായി അതുപോലെ തന്നെ അദ്ദേഹം പരമനാർക്ക് ഉപകരിക്കുന്നതിന് വേണ്ടി ചെലവാക്കാം അങ്ങനെയാണ് ഒരാൾ ജീവിക്കുന്നതെങ്കിൽ അയാളുടെ മനസ്സ് സ്വസ്ഥമാണ് മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന ഏറ്റവും വലിയൊരു വികാരമാണ് ഭയം ഭയം എന്ന് പറയുന്നത് മനസ്സിനെ പോലെ അസ്വസ്ഥമാക്കുന്നു നമ്മൾ നിയമത്തിന് വിധേയരായി ചെയ്യുകയാണെങ്കിൽ നമുക്ക് നിയമവ്യവസ്ഥയെ ഭയപ്പെടേണ്ട ആവശ്യമില്ല ഒരു കാരണവശാലും അവിടെ എന്ത് ചെയ്യുന്നു നിയമത്തെ അനുശാസനം നിയമത്തിന്റെ അനുശാസനത്തെ പാലിച്ച ഒരാൾ ജീവിക്കുന്നു സമ്പാദിക്കുന്നു പരോപകാരത്തിന്റെ വഴി അയാൾ നിർഭയനായി സ്വസ്ഥനായിരിക്കുന്നു ഭയമില്ലെങ്കിൽ തന്നെ ഇവിടെ പറയുന്ന മനസ്സിന്റെ മൃദത്വം ഭയമില്ലായ്മ കൊണ്ട് തന്നെ അപ്പൊ നമ്മളെന്തൊക്കെ ബാഹ്യമായി നേടിയിട്ടുണ്ടെങ്കിലും കാര്യമില്ല നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും വലിയ കാര്യമില്ല ഇവിടെ പറയുന്ന എന്താണ് മനസ്സിന്റെ രസമാർദ്ദവങ്ങൾ ഉണ്ടോ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അയാളുടെ ജീവിതത്തിൽ വിജയം നേടിയാണ് എന്നാണ് ആധ്യാത്മിക ശാസ്ത്രങ്ങളെല്ലാം പറയുന്നത് അത് ആധ്യാത്മികമായ കാഴ്ചപ്പാടാണ് ബാഹ്യമായി വിജയിക്കുക എന്ന് പറയുന്നതാണ് ഭൗതികത എന്ന് പറയുന്നത് ആന്തരികമായ വിജയത്തെയാണ് ആത്മീയത എന്ന് പറയുന്നത് ആന്തരികമായ വിജയം തന്റെ തന്നെ മനസ്സിലുള്ള തന്റെ വിജയം അത് മനസ്സിന്റെ സ്വസ്ഥത ശാന്തി സമാധാനം സ്നേഹം ആർദ്രത തുടങ്ങിയ അത് കൂടുതൽ മനസ്സിൽ നിന്നാണ് എന്നേ പറയാൻ പറ്റും മനസ്സിനെ ഇതുകൊണ്ടാണ് നിറയ്ക്കാനൊന്നും പറ്റില്ല കാരണം എന്താ സ്വന്തത്വാത്മകമാണ് ചിലപ്പോൾ ആവശ്യമില്ലാത്ത കടന്നു വരും എല്ലാം ആത്മീയമായി ജീവിക്കുന്നവരെങ്കിൽ നിർഭയരായി മനസ്സിന്റെ മൃദുഭാവങ്ങൾ ജീവിക്കണമെങ്കിൽ ഇവിടെ പറയുന്നത് കൃഷ്ണ അതില്ലാതാണ് ആഗ്രഹം ആകാം ദോഷം ആകാമെന്ന് വെച്ചാൽ അത് അതിന് നമ്മുടെ പെർമിഷൻ ആവശ്യമില്ല നേരത്തെ രോഗിയുടെ കാര്യം പറഞ്ഞു നമുക്ക് നമ്മുടെ പെർമിഷൻ ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നടക്കുന്നു അത് മനസ്സിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അതെന്താണ് ആഗ്രഹം സ്വാർത്ഥത എല്ലാം അതും നമ്മുടെ പെർമിഷൻ ആവശ്യം ഇതൊക്കെ വളരുമ്പോഴാണ് പ്രശ്നം വഹിക്കുന്നത് സ്വാർത്ഥത വളർന്നു കഴിഞ്ഞാണ് പ്രശ്നം ആഗ്രഹങ്ങൾ വളർന്നു കഴിഞ്ഞാണ് പ്രശ്നം നിസ്വാർത്ഥം എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല സ്വാർത്ഥത കുറഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരർത്ഥമാണെങ്കിൽ ശരി അല്ലാതെ വാക്കിനർത്ഥം നിസ്വാർത്ഥം സ്വാർത്ഥം ഇല്ലാതിരിക്കുകയാണ് നമ്മളിവിടെ ജീവിച്ചിരിക്കുന്നത് സാധ്യമല്ല എന്ന് പറഞ്ഞ് നമ്മൾ ഈ മതപ്രഭാഷണത്തിൽ ഗിരിപ്രഭാഷണങ്ങളിലൊക്കെ ഇങ്ങനെ പറയാം ആൾക്കാർ ഉത്ബോധനം നടത്താവുന്നതല്ലാതെ പ്രായോഗികമാണ് അതാണ് ഞാൻ വിചാരിക്കുന്നത് ബുദ്ധൻ പറഞ്ഞത് എല്ലാത്തിലും മധ്യമമായ ഭാഗത്ത് സാധ്യമായതേ പറയാം അസാധ്യമായി നമ്മൾ പറയുന്നത് അതല്ല നമ്മൾ ആൾക്കാർക്ക് പഠിപ്പിക്കുന്നു അതിന്റെ ആവശ്യം നമുക്ക് സാധ്യമല്ലാതെ മറ്റുള്ളവരെ കൊണ്ട് നമുക്കങ്ങനെ ചെയ്യിക്കാൻ അങ്ങനെ സാധിക്കും അപ്പോ ഉള്ളിൽ ഒരു ദാഹം നടന്നുകൊണ്ടിരിക്കുകയാണ് തൃഷ്ണമുണ്ട് കൃഷ്ണയിൽ എന്താണ് സഫലമാകുന്ന ആഗ്രഹങ്ങളെന്നാണ് ഒരിക്കലും സഫലീകരിക്കാത്ത ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ നേരത്തെ രോഗത്തിന്റെ കാര്യം അത് പരിഹരിക്കുന്നതിനുള്ള സാധ്യത കുറവാണെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് വ്യാപനപ്പെടുന്നത് പിന്നെ അതിനോടൊപ്പം ജീവിച്ചു പോകുക അതേ സാധ്യമാകും അതിനപ്പുറം മനുഷ്യ സാധ്യമല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അത് മനുഷ്യ സാധ്യമല്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് തന്റെ മനസ്സിനെ പൂർണ്ണമായി വശത്താക്കാവുന്നത് ആ മനുഷ്യസാധ്യം ഏറെക്കുറെയൊക്കെ സാധിക്കും പിന്നെ ഒന്ന് സാധിക്കുന്നതാണ് അതിനെ സ്വാധീനമാക്കാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും പരിശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം സ്വാധീനമായിരിക്കുന്നു ഒരു ദാർശനികന്മാരും അത് പൂർണ്ണമായി സ്വാധീനമാക്കിയിട്ട് ജീവിക്കുന്നു എന്ന് ചിലർക്ക് അർത്ഥവാദ രൂപത്തിൽ പറയും അല്ലാതെ വാസ്തവത്തിൽ അങ്ങനെ പറയുന്നു കുറേയൊക്കെ അത് വശത്താണ് കുറേക്ക് എപ്പോഴും അത് പിടിതരാതെ തന്നെ നിൽക്കും അതൊരു യാഥാർത്ഥ്യമായി മനുഷ്യ അംഗീകരിച്ചത് അതുകൊണ്ട് കൃഷ്ണ എന്ന് പറയുന്നത് എന്താണ് അന്തർദാഹ ഉള്ളിലൊരു ചൂട് ഉള്ളിലത് തിളച്ചുകൊണ്ടിരിക്കുകയാണ് അതെന്ത് ചെയ്യുന്നു മനസ്സിന്റെ രസ മൃദുഭാവങ്ങളെല്ലാം രസം വെച്ചാൽ ആനന്ദമെന്നും സന്തോഷം അതിനുവേണ്ടി രസമെന്ന് മനസ്സിന്റെ സന്തോഷത്തെ അപഹരിക്കും മൃദുഭാവങ്ങളെല്ലാം നേരത്തെ പറഞ്ഞു ആർത്തിരണ്ട തുടങ്ങിയ ഭാവങ്ങളെല്ലാം അത് അപഹരിച്ചു കളയും സന്തോഷം വേണം അപ്പൊ മനസ്സാണ് സന്തോഷം തരേണ്ടത് ബാഹ്യമായ ഒന്നുമല്ലാതെ നമുക്കറിയാം അപ്പോ മനസ്സ് സന്തോഷം ഇവിടത്തെ ഇപ്പം മനസ്സിൽ തന്നെയാണ് മനസ്സിന്റെ ഒരു ഭാഗം സന്തോഷമായിരിക്കാം മനസ്സിന്റെ വേറൊരു ഭാഗം ശ്രദ്ധിക്കുകയും രണ്ടും മനസ്സിലാണ് ഉള്ളത് മനസ്സ് രണ്ട് ഭാഗമായി തിരിഞ്ഞിരിക്കുകയാണ് ഒരു ഭാഗം എന്താണ് സന്തോഷമുള്ള മനസ്സ് വേറൊരു ഭാഗം എന്താണ് ആ സന്തോഷത്തെ നിർമ്മിക്കാൻ ശ്രമിക്കുന്ന മനസ്സ് അപ്പോ ഈ സന്തോഷം നിർമ്മിക്കാൻ ശ്രമിക്കുന്ന മനസ്സുണ്ട് അതിനെങ്ങനെ സന്തോഷം വരും അത് എന്തിക്കല്ലേ മനസ്സിൽ സന്തോഷിക്കാൻ പറഞ്ഞു രണ്ട് ഭാഗമായി ഒന്ന് മനസ്സിന്റെ സന്തോഷം സന്തോഷിക്കുന്ന മനസ്സ് മറ്റൊന്ന് സന്തോഷത്തിന് വേണ്ടി എത്തിക്കുന്ന മനസ്സ് ഈ എത്തിക്കുന്ന മനസ്സിന് സന്തോഷം എങ്ങനെ ഉണ്ടാവുന്നു ആ യജ്ഞിക്കുന്ന മനസ്സ് തന്നെ എന്ത് ചെയ്യണം സന്തോഷിക്കണമെങ്കിൽ വീണ്ടും മനസ്സ് തിരിഞ്ഞ് മാറി നിന്നിട്ട് ഈ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മനസ്സിന്റെ ഒരു ഭാഗം എന്ത് ചെയ്യും യജ്ഞിക്കണം എന്നാലേ ഇത് സംഭവിക്കത്തുള്ളൂ യത്നിക്കുന്ന മനസ്സും സന്തോഷിക്കുന്ന മനസ്സ് മനസ്സെപ്പോഴും രണ്ടായിട്ട് കാരണം എന്തുകൊണ്ട് സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ പ്രയത്നത്തിന്റെ ഫലമാണ് നമ്മുടെ ബ്രെയിനൊക്കെ എന്താണെന്ന് പറഞ്ഞ ഫലമെന്ന് വെച്ചാൽ മനസ്സിന്റെ യത്നത്തിന്റെ ഫലമാണ് അപ്പൊ മനസ്സ് തന്നെ മനസ്സിന്റെ സന്തോഷത്തിന് എപ്പോഴും പ്രയത്നിച്ചുകൊണ്ടേയിരിക്കും അപ്പോ എന്തിക്കുന്ന മനസ്സ് തന്നെ വീണ്ടും അതിനെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കും വീണ്ടും ഒരു ഭാഗത്തെ യത്നം നടന്നുകൊണ്ടേയിരിക്കും അതിനാണ് ആഗ്രഹം എന്ന് പറയുന്നത് ദുരാഗ്രഹമായി കഴിഞ്ഞാൽ മനസ്സിനൊരിക്കലും സന്തോഷത്തെ കണ്ടെത്താൻ പറ്റില്ല കാരണം മനസ്സിന് സന്തോഷത്തെ കണ്ടെത്തുമ്പോൾ മനസ്സ് തന്നെയാണ് സ്വന്തം മനസ്സ് വേറെ ഒരാൾക്ക് നമ്മുടെ മനസ്സിൽ സന്തോഷത്തെ ഉണ്ടാക്കി തരാൻ പറ്റില്ല ലോകത്തിലെ ഒരു മനുഷ്യന് സാധിക്കുന്നു ഈശ്വരന് സാധിക്കുന്നു അവനവന്റെ മനസ്സ് തന്നെ ഇത് മാത്രമേ അവനവന്റെ മനസ്സിൽ സന്തോഷിക്കേണ്ടതാണ് അത് മനസ്സ് തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ഒന്നാണ് മനസ്സിലാണ് സംഭവിക്കുന്നത് മറ്റേ നമ്മുടെ വ്യക്തമായ ആശയം എന്താണ് വേറെ എവിടെ നിന്നോ നമുക്ക് സന്തോഷം ആരോ തരുന്നു അത് കിട്ടുന്നത് നമ്മൾ ദുഃഖിക്കുക ഇതൊക്കെ വ്യർത്ഥതയാണ് അത് ദുരാഗ്രഹം മനസ്സിൽ വന്നില്ല പിന്നെ മനസ്സിന് സന്തോഷത്തെ നമ്പിക്കാൻ കഴിയില്ല അതെന്താണ് ദഹപ്രദായ കൊണ്ട് ദഹിപ്പിച്ചുകൊണ്ടേ അതുകൊണ്ട് ചിന്തയ ദുരാഗ്രഹ ചിന്തകൾ കൊണ്ട് ശോഷം ഞാൻ ശുഷ്കമായി എന്റെ പറഞ്ഞ രസം നീ രസമാകുന്നതാണ് ശുഷ്കം ഒരു മാങ്ങ ഉണങ്ങി എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ രസം നഷ്ടപ്പെട്ടു അതുപോലെ ഏത് നീരസമാകുക ശുഷ്കമാകുക എന്ത് അതിന്റെ രസം നഷ്ടപ്പെടുമ്പോൾ ശുഷ്കമാകുന്നു നമ്മുടെ രസം എന്ന് പറയുന്നത് നമ്മുടെ ആനന്ദമാണ് ശമ്പി പറയും രസോഹ ആനന്ദമാണ് മനസ്സിന്റെ ആനന്ദം നഷ്ടപ്പെട്ടാൽ മനസ്സ് ശുഷ്കമാണ് അതിനൊരു നല്ലൊരു ഉദാഹരണം പറയും പങ്ക ആദിത്യരീത്യ വയലിൽ കൃഷിക്കാർ നല്ലവണ്ണം ഉഴുത് മാച്ച് വെള്ളമായിട്ട് കലർത്തി ചെടിയാക്കി പെട്ടെന്ന് വെള്ളം മഴ മാറിക്കഴിഞ്ഞാൽ അതെല്ലാം ഉണങ്ങി വരണ്ട് വെടിച്ച് കീറി എല്ലാം ഉണങ്ങി നശിച്ചത് അപ്പോ അതിന്റെ രസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും ഉണങ്ങി വരണ്ട് വെണ്ട് കീറും വയറുകൾ അപ്പൊ തൃഷ്ണ എന്ന് പറയുന്നത് മനസ്സിന്റെ ആനന്ദത്തെ സുഖത്തെ നശിപ്പിക്കുന്നു എന്റെ മനസ്സ് രമം പറയുന്നു എന്റെ മനസ്സ് പറയുന്നത് ഉണങ്ങി വരണ്ട് വെണ്ട് കീറിയാണ് എന്ന് വെച്ചാൽ അത് ഉണങ്ങി വരണ്ട് ശുഷ്കമായി വീണ്ടും കയറുക വെച്ചാൽ ശാന്തിയുടെ സ്ഥാനത്ത് മുമ്പ് എന്തൊക്കെ പറഞ്ഞാൽ വിപരീതമായ അനുഭവങ്ങൾ ശാന്തമാണ് ശുദ്ധമാണ് ആനന്ദത്തിന്റെ സ്ഥാനത്ത് ദുഃഖമാണ് വേദനയാണ് ഞാൻ അനുഭവിക്കുന്നത് പറഞ്ഞാൽ കഥാപാത്രത്തിനോട് ഒരു ആശയത്തെ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ രാമൻ വേദിച്ചതായിരുന്നു ഒരു കഥാപാത്രത്തിലൂടെ ഒരു വ്യക്തിയുടെ മനസ്സിനെ കാണിക്കും രാമൻ എന്ന് പറയുമ്പോൾ അവിടെ പ്രതിഷ്ഠിച്ച രാമൻ എന്നാണെന്ന് ചിന്തിക്കുക ഒരു വ്യക്തിയും വ്യക്തിയുടെ മനസ്സ് അപ്പൊ അത് ശുഷ്കം ആകാമെന്ന് വേദനിക്കാം കൃഷ്ണ കൊണ്ട് വേദനിക്കും കൃഷ്ണ കൊണ്ട് നമ്മൾ എന്തൊക്കെ നേടിയാൽ മനസ്സിന്റെ വേദനയില്ലായിരുന്നു ആ തിഷ്ണ കൊണ്ട് മനസ്സിൽ എന്തൊക്കെ സംഭവിക്കുന്നു അതെല്ലാം വേദനയാണ് തിഷ്ണ കൊണ്ട് മനസ്സിൽ ഭയം സംഭവിച്ചാൽ അത് വേദനയാണ് അല്ല പ്രത്യേകിച്ച് വേദന വേണമെന്നില്ല കൃഷ്ണമുണ്ട് മനസ്സിൽ നിരാശയാണ് സംഭവിക്കുന്നെങ്കിൽ അതിനെ തൃഷ്ണയുണ്ട് സാധിക്കുന്നില്ല അസാധ്യമാണ് ഞാൻ സ്വസ്ഥത ആഗ്രഹിക്കുന്നു അത് നിരാശനാണ് എല്ലാം മനസ്സിനെങ്ങനെ നേറിക്കൊണ്ടിരിക്കും മനസ്സിന് നീറ്റലുണ്ടായിക്കൊണ്ടിരിക്കും ഇതാണ് ഇവിടെ ഈ കഥാപാത്രം പറയുന്നത് ഇത് സാധാരണ മനുഷ്യന്റെ കാര്യം തന്നെയാണ് പറയുന്നത് ഇത്രയുള്ള സാധാരണ മനുഷ്യൻ അവന്റെ വേദനകളെ തിരിച്ചറിയുന്നില്ല കാരണം അവന്റെ മനസ്സെപ്പോഴും എന്താണ് അവന്റെ പ്രതീക്ഷകളിൽ മുഴുകിയിരിക്കുക അതുകൊണ്ട് വേദനയുടെ തീവ്രത പോലും പലപ്പോഴും മനസ്സിലാകുന്നില്ല അത് മനസ്സിലാക്കാതിരിക്കുന്നതല്ലാണ് അല്ല അവന്റെ പ്രതീക്ഷ തൃഷ്ണകൾ കൂടുമ്പോൾ തൃഷ്ണ കൂടുമ്പോൾ വേദനയും കൂടി കൂടി വരും എന്തെങ്കിലും അവനതിനെ തിരിച്ചറിയുമ്പോൾ അവനത് സഹിക്കാൻ പറ്റാതെ അപ്പൊ ഇവിടെ ഇങ്ങനെ ഓരോ വിഷയങ്ങളും ഇങ്ങനെ പറഞ്ഞു പോവുകയാണ് ഇതാണ് കൃഷ്ണയിൽ അതിന്റെ വേദന നോക്കുന്നതോടുകൂടി അവസാനിച്ചത് അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടെങ്കിൽ അടുത്ത വിഷയത്തിൽ പോകും ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്